മനസ്സിലാക്കിയ പ്രകൃതത്തിൽ നമ്മൾ ഏഴ് പദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു അത് വീണ്ടും തുടരണമെന്നുള്ളൊരു ഒരു ഡിമാൻഡ് വന്നിരിക്കുന്നത് കൊണ്ട് എട്ടിലേക്ക് പോകാം ഡിമാൻഡ് സപ്ലൈ തമ്മിലുള്ള ബന്ധം അറിയാം എക്കണോമിക്സ് വഴിച്ച് അത് തന്നെ തുടരാം പാതമചിന്തയ മനോഹരണകോ ബ്രഹ്മന്തി ദൂരം വിപരീത വിപരീതാവതി അങ്കുരം അതിന്റെ തളിർ ഇലകൾ ആകാംക്ഷി ആഗ്രഹിക്കുന്ന തച്ചിലെ നിന്നെയാണ് പഠിച്ചിട്ടുണ്ട് എപ്പോഴും ആഗ്രഹിക്കും ഭോഗങ്ങളാകുന്ന തള്ളിൽ ഇലകൾ അതാഗ്രഹിക്കുന്നതായ എന്ത് ഹരിണത മാനം എങ്ങനെയുള്ള മാനം മനസ്സാകുന്ന മനോ ഹരിണവും അത് രണ്ടിനെ യോജിക്കുന്നതാണ് മാനെപ്പോഴും മനത്തിൽ ഓടി നടക്കുന്നത് മേഞ്ഞ് നടക്കുന്നത് അതിന് ഇഷ്ടമുള്ള നടക്കുന്നതിന്റെ തള്ളിയില്ല എപ്പോഴും അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് ഓടി നടക്കുകയാണ് മനസ്സും അതുപോലെ തന്നെ ഭോഗം അവിടെ ദുർവാങ്മരം എന്ന് പറയുമ്പോൾ പുതുമയുള്ള ഭോഗം അനുഭവിച്ചെല്ലാം മടുക്കുന്നു പുതിയ അനുഭവങ്ങൾ തേടി മനസ്സിങ്ങനെ ദൂരം വിപരി ധാവത ദൂര ദൂര സ്ഥലങ്ങളിലേക്ക് അതിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ട് അടുത്തതിലേക്ക് പോകുക അത് വിട്ട് അടുത്തതിലേക്ക് പോകുക അതാണ് ദൂരം പോകുന്നത് വഴി വളരെ ദൂരം അത് ഓടിപ്പോകുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓട്ടത്തിൽ മാനിന് അബദ്ധം പറ്റാറുണ്ട് ശുഭ്രഭാഗം അച്ഛന്തയൻ ഇവിടെ കാട്ടിൽ വേട്ടയാടുന്ന വേടൻ വേട്ടയാടുന്നവൻ ഇത് ഈ കിടങ്ങിനെ കുറിച്ച് ശുഭ്രം അതിൽ പോയി ചാകും കാരണം പരിചയമില്ലാത്ത പുതിയ സ്ഥലങ്ങളിലാണ് ഈ ഭോഗ അർത്തി കൊണ്ട് അത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ മാന് അറിയാൻ പറ്റും വേട്ടക്കാരൻ തന്നെ പിറകിലുണ്ടെന്നറിയാം പക്ഷെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അചിന്തയെ താൻ ചെന്ന് ചാടലിനും കുഞ്ഞിയെ കുറിച്ച് ഒരു ബോധമില്ല കിടങ്ങിനെ കുറിച്ച് സ്വഭ്രം എന്ന് വെച്ചാൽ കിടങ്ങ് പാദം എന്ന് വെച്ചാൽ അതിൽ പതിക്കുക കിടങ്ങിൽ പതിക്കുന്നു പതിക്കും എന്നുള്ള ബോധമില്ല ദൂരം ഉപരിഭാവതി അത് മനസ്സ് നിരന്തരം ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മനസ്സിന്റെ അവസ്ഥ എന്നുള്ളത് പുതിയ പുതിയ കാര്യങ്ങളെ തേടി മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അതിന് ചാടുന്ന എവിടെയായിരിക്കും ഏതെങ്കിലും അപകടങ്ങളിലായിരിക്കും ചാടും ഭോഗലായ സൗഹൃദ മനസ്സ് ഓടി നടന്നാൽ അപകടത്തിൽ ചാടുന്നു എന്നാണ് പറയുന്നത് ന സ്വാം ആലോന വിശീർണതാം തെറ്റി ആകുലയാവൃത്തിയ ചഞ്ചലത്വം നിവാരണവണ ഇങ്ങനെ മനസ്സ് നിരന്തരം ഓടി നടക്കുന്നതുകൊണ്ട് എന്താണ് കഥാചന മേ ചേത എന്റെ മനസ്സ് കഥാചന ഒരിക്കലും സ്വാം ആലൂന വിശീർണതാം ത്യജതി തന്റെ ആ ചിഹ്ന ഭിന്നമായ അവസ്ഥ ഈ മനസ്സിന്റെ ചിഹ്ന ഭിന്നമായ അവസ്ഥ എന്ന് പറയുമ്പോൾ രാമനോട് പരാതിപ്പെടുന്ന എന്താണ് മനസ്സിന് ഏകാഗ്രതയില്ലെന്നാണ് ആലോചന വിശീർണത മനസ്സൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുന്നു ഏകാഗ്രത എന്താണ് രാമൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലുള്ള ഏകാഗ്രത അതെന്താണെന്നടുത്ത് പറയും എന്തിലെങ്കിലും ഏകാഗ്രതപ്പെടുന്നതല്ല ഈ മനസ്സ് ഏകാഗ്രതയുള്ള മനസ്സുകളും ഇതുപോലെ ആനുകൂല്യം സ്വീകരണമാണ് ചിന്തനമാണ് അത് സാറിന് സംഭവിക്കാറില്ല ഉദാഹരണം എന്താണ് തന്റെ ഏകാഗ്രതയുള്ള മനസ്സ് എന്നുവെച്ചാൽ ഭൗതികമായ വിഷയങ്ങൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ തുടങ്ങി പല വിഷയങ്ങളിലും ഏകാഗ്രമാകാൻ കഴിയുന്നുണ്ട് ചില പ്രത്യേക വിഷയങ്ങളിൽ മനസ്സിൽ ഏകാഗ്രത അതാവും ആ അവരുടെ വിഷയങ്ങളിൽ അവരെ പ്രഗത്ഭന്മാരായി ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഏത് മണ്ഡലത്തിലായാലും ശരി അവര് ഇവിടെ മനസ്സ് ഏകാഗ്രമാകും പക്ഷെ അവരുടെ മനസ്സുണ്ടായിരിക്കും ഈ പറയുന്ന ആരോപണ വിശീകരണമായി അതവർക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള തന്നെയാണ് അവിടെ ഏകാഗ്രമാകുമ്പോഴും അത് ഏകാഗ്രമാകാത്ത സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ മനസ്സ് ചിന്ന ഭിന്നമായി അതുകൊണ്ടാണ് അവർ ആശ്രമങ്ങളിലേക്ക് ഓടി വരുന്നത് അവർക്ക് ആ സമയം ആ വിഷയത്തിൽ മനസ്സ് മുഴുകിയിരുന്നാലും എപ്പോഴും അങ്ങനെ ഇരിക്കില്ലല്ലോ മറ്റുള്ള സമയങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാവും ആങ്സൈറ്റി ഉത്കണ്ഠ ഭയം ഇങ്ങനെ പല കാര്യങ്ങളും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഇതെല്ലാം കിടന്നു അപ്പൊ മനസ്സിന് ഏകാഗ്രത കൊണ്ട് മാത്രം കാര്യം ഏകാഗ്രതയുള്ള മനസ്സ് തന്നെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ മനസ്സിലുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായി വരുന്ന എന്താണ് സ്ട്രെസ് മനസ്സിന്റെ ഏകാഗ്രതയുടെ കുറവുകൊണ്ടല്ല അത് മനസ്സിന്റെ മറ്റൊരു സൈഡാണ് അതുകൊണ്ടല്ലേ അപ്പോഴാണ് അത് ആത്മീയതയെ എടുക്കും ആത്മീയ ഗുരുക്കന്മാരൊക്കെ എടുക്കും അപ്പൊ എല്ലായിടത്തും ഒരു യാലോന വിശീർണത എന്ന് പറയുന്നത് ഏ അങ്ങനെ ഇവിടെ രാമൻ ആഗ്രഹിക്കുന്ന എന്താണ് രാമൻ ആഗ്രഹിക്കുന്ന രാമൻ ശാസ്ത്രമൊക്കെ അധ്യയനം ചെയ്തു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു രാമനിപ്പോ ഒരു ആഗ്രഹമുണ്ട് എന്റെ മനസ്സ് എവിടെ നിൽക്കണമെന്നാണ് അവിടെ നിൽക്കുന്നില്ല അതാണ് മനസ്സിലാക്കുന്നത് അതാണ് രാമൻ മനസ്സ് കാരണം ശാസ്ത്രങ്ങളൊക്കെ അധ്യയനിക്കണമെങ്കിൽ ഏകാഗ്രത ഇല്ലാതെ കഴിയും അതൊക്കെ ഉണ്ട് മനസ്സിൽ രാമൻ ആഗ്രഹിക്കത്തോളം നിൽക്കുന്നില്ല അടുത്ത് പറയും അതാണ് എന്റെ കഥാചാരം മേ ചേത എന്റെ ചേതസ് സ്വാം ആലൂന വിശീർണതാണ് അതിന് സഹജമായി തന്നെ ഇരിക്കണം അതാണ് സ്വാം നമ്മുടെ മനസ്സൊരിടത്ത് ഏകാഗ്രമാകുമ്പോൾ അതിന്റെ ആ വിശീർണത എന്ന് പറയുന്നത് അതിന് തന്നെ സഹജമായി അതുകൊണ്ട് എന്ത് ആകുലയാവൃത്തിയ ഇതിനാണ് വിഷാദം എന്ന് പറയുന്നത് വിഷാദമായ വൃത്തി ആകുലം ദുഃഖം വൃത്തി ചിത്രത്തിന്റെ അവസ്ഥ വിഷാദവൃത്തികൾ ഒരു ഭാഗത്തുണ്ട് ലോകപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ എന്താ അയാളെ മനസ്സിലാകുന്നതില്ലാത്തതുകൊണ്ടാണ് അല്ല മലയാളിയാണ് എന്താ കാരണം ആകുലയാകുന്നു വിഷാദത്തിൽ നിന്ന് അയാൾ മോചിക്കാൻ കഴിയും ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ എത്രമാത്രം ഏകാഗ്രത വേണോ അത്ര നിന്നായ പോകും അപ്പൊ മനസ്സിന്റെ ഈ പോരായ്മ എന്ന് പറയുന്ന അചിന്ത്യമാണ് മനസ്സിലാക്കാൻ പ്രയാസം അതാണ് പറയുന്നത് എന്താണ് ആകുലയാവൃത്തിയാണ് ചഞ്ചലത്വം അർണവൈവ ചഞ്ചലം ഒരു സമുദ്രത്തെ പോലെ ചഞ്ചലമായിരിക്കും ചഞ്ചലം സദാചരിച്ചു ചലിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അതിന്റെ ആ ജർജരമായ അവസ്ഥയെ അത് ഉപേക്ഷിക്കുന്നില്ല മനസ്സ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും പക്ഷെ എല്ലാവരുടെ മനസ്സിലും ഏതെങ്കിലും ഇഷ്ടമായ ഒരു കാര്യത്തിൽ മനസ്സ് എപ്പോഴെങ്കിലും ഏകാഗ്രമാകും അങ്ങനെ ഏകാഗ്രത ഇല്ലാത്ത മനസ്സ് പക്ഷെ ആ ഏകാഗ്രമാകാത്ത സമയത്താണ് മനസ്സ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉണ്ടാകുന്നത് അവര് പല പല മണ്ഡലങ്ങളിൽ ശോഭിക്കുന്നത് രാഷ്ട്രീയത്തിലോ ബിസിനസ്സിലോ ഒക്കെ ശോഭിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ എന്താണ് അർണവയുവ ചഞ്ചലത്വം അവിടെ എങ്ങനെ പിന്നെ മനസ്സിന് ഏകാഗ്രമാകണം അതിനുള്ള സ്കില്ല ഇല്ല അവിടെയാണ് പ്രസംഗം അപ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ രണ്ട് വഴിയാവും ഒന്ന് നല്ല ഒരു തെറാപ്പിസ്റ്റ് കാണുന്നു രണ്ട് എന്താണ് ആത്മീയ അപ്പൊ സാറിന് എന്തായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് സാഹചര്യമല്ല കാരണം സമൂഹത്തിന് വിലയുള്ള മനുഷ്യരാണ് ഇന്നത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഇന്ന് ആ മനുഷ്യന്റെ ചിന്താഗതിയൊക്കെ മാറി വരും അപ്പോ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്ന അവർക്ക് സ്വയം തന്നെ എന്താണ് അവരെ തനിക്കെന്തോ പോരായ്മകളുണ്ടെന്നും ഇത്രയും ശേഷി ഉള്ള ഉള്ളവർ ഞാൻ പോയി തെറാപ്പിസ്റ്റിനെ കാണുന്നു അത് തന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ലെന്നും തന്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോകും എന്നൊക്കെ കരുതും മാർക്കറ്റുള്ളവരും ഇല്ലാത്തവരും ആ സമയം ആത്മീയതയിലേക്ക് തിരിഞ്ഞാലോ വലിയ സ്റ്റാറ്റസാണ് അത് ആത്മീയതയിലേക്ക് മനുഷ്യരുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ആത്മീയതയിലേക്ക് തിരികെ ഏതെങ്കിലും ആത്മീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുക അതൊക്കെ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നതായിരിക്കും അപ്പൊ ഏത് മണ്ഡലത്തിലായാലും ഒരു ബിസിനസ് ചെയ്യണം ഏത് തൊഴിലായാലും ഒരു നല്ല ബിസിനസ് എന്നുള്ളതിലേക്ക് അവരെന്ത് ചെയ്യും ആത്മീയതയിലേക്ക് തിരിഞ്ഞ് ആശ്വാസം കൊണ്ടെന്ന് ശ്രമിക്കും ആശ്വാസം ഇല്ലെങ്കിലും അവിടെ എന്ത് കിട്ടും സ്റ്റാറ്റസ് കിട്ടും അംഗീകാരം കിട്ടും പ്രസ്റ്റീജ് ഉണ്ടാവും വിലയും നിലയൊക്കെ ഒക്കെ ഉണ്ടാവും അതൊരു സമാധാനമാണ് അതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ആത്മീയതയിൽ തിരിയുന്നത് അപ്പോ ഈ വിഷാദവൃത്തി കൊണ്ട് എന്താ എന്ത് ചെയ്യുന്നു എന്റെ ഈ വിഷാദവൃത്തികൾ ആ മനസ്സിന്റെ അച്ഛിദ്രമായ നിലയെ ഇന്നൊന്നും ഒരിക്കലും മോചിക്കുന്നില്ല അതിൽ തന്നെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അതിശയപ്പെട്ടു ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസമുള്ളവൻ എന്തിനാ ഇവൻ അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ആശ്രമത്തിൽ വന്നു ഇങ്ങനെ കഴിയുന്നത് അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല അവിടെയൊക്കെ അവൻ വിജയിച്ചത് ശരിയാണ് പക്ഷെ അവന് വിജയിക്കാൻ കഴിയാത്ത ഒരു മേഖലയുണ്ട് എന്താണ് ഏ തന്റെ വ്യക്തിത്വത്തെ കൈകാര്യം ചെയ്യുന്നിടത്തോളം അവൻ പക്ഷെ നമ്മുടെ കഥാനായകൻ അങ്ങനെയല്ല രാമനങ്ങനെ അത് വേറെയാണ് പൊതുവെ നടക്കുന്ന കാര്യം ഞാൻ പറയുകയാണ് എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയും എല്ലാ മനുഷ്യരും അങ്ങനെ ആത്മീയനിലേക്ക് തിരിയുന്നു എന്നല്ല ഞാൻ പറയുന്നത് സർവ്വസാധാരണമായി സംഭവിക്കുന്നതാണ് കഴിവും യോഗ്യതയും വിദ്യാഭ്യാസവും പഠി എല്ലാമുള്ള ആൾക്കാർ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചു അതിന് ഒരു സമാധാനം ഇതാണ് ആകുലയാകുന്നില്ല മനസ്സിന്റെ വിഷാദാവസ്ഥയെ തനി അതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് തന്റെ വ്യക്തിത്വത്തെ തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അയാൾ കണ്ടെത്തുന്ന ഒരു ആശ്വാസ വഴിയാണ് ആത്മീയത ചെയ്ത ചഞ്ചലയാവർത്തിയ ചിന്താവിജയ ചഞ്ചുരം ധൃതി ബദ്ധ്നാവിവേകത്ര അഞ്ചരേ കേസരി മനസ്സ് ചഞ്ചലയ വൃത്തിയ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തി ഏകാഗ്രത ആവശ്യപ്പെടുന്ന സമയം താൻ ഏകാഗ്രത ആഗ്രഹിക്കുന്ന സമയം ഏകാഗ്രപ്പെടാതെ ഏകാഗ്രത ഇല്ലെന്നർത്ഥമില്ല പക്ഷെ തന്റെ ആ വിഷയം താൻ കൈകാര്യം ചെയ്യുന്ന വിഷയം വിട്ടുകഴിഞ്ഞാൽ പിന്നെ മനസ്സ് പതറി ഓടിക്കൊണ്ടേ അതാണ് ചഞ്ചല വൃത്തി എന്ന് പറയുന്നത് ചിന്താനിധിയെ ചഞ്ചല എന്തുകൊണ്ട് മനസ്സിങ്ങനെ കൊടുക്കും അപ്പോ മനസ്സിൽ അനിയന്ത്രിതമായ ചിന്തകൾ തള്ളിക്കയറി ചിന്താ നിശ്ചയം എന്ന് പറയുന്നത് ചിന്താ സമൂഹം കല്യാണ സദ്യക്ക് ആൾക്കാർ ഇടിച്ചു കയറാറില്ല നിങ്ങളാരും പോകാത്തോണ്ട് അറിയത്തില്ല പുറത്തേക്ക് കല്യാണം ഓഡിറ്റോറിയം കൊണ്ടൊക്കെ ചെന്ന് നോക്കണം എന്ത് ഇടിയാണ് അവിടെ നടക്കുന്നത് മലയാളിക്ക് അതിന് യാതൊരു മാന്യതയില്ല ഇടിച്ച ചേർത്തുള്ളൂ ഒരാളിൽ കൂടുതലുണ്ടെങ്കിൽ ഇടിക്കും അത് നൂറ് പേരായാലും പത്ത് പേരായാലും രണ്ടുപേരായാലും മൂന്ന് പേരായാലും ഇടിച്ചേരിക്കും അതുപോലെയാണ് മനസ്സിലേക്ക് വൃത്തികൾ തള്ളിക്കയറി വരും ഇത് കാണുമ്പം വ്യക്തി പരിഭ്രമിച്ചു എവിടുന്നൊക്കെ വരുന്നു എന്തൊക്കെ വരും ഇതെങ്ങനെ കൈകരിച്ച് അതാണ് അതുകൊണ്ട് ചഞ്ചുരം ചഞ്ചുരത്തെ കുറിച്ച് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് വൃഷം ചരതീതി ചഞ്ചുരം പുനഃപുനഃചരതീതി ചഞ്ചുരം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് എന്തുകൊണ്ടാണ് വ്യാകരണം പഠിച്ചത് എന്ന് അതവിടെ എഴുതിയിട്ടുണ്ട് സൂത്രം പറയും അത് നിങ്ങൾ താഴോട്ട് നോക്കി അവിടെ എഴുതി സൂത്രം പറയും പഠിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കില്ല പഠിക്കാത്തവരൊക്കെ പിന്നെ വേണം ധാതു രേഖാച്ചോ ഹലാദി ക്രിയാസിംഹരയെന്ന് കേട്ടിട്ടുണ്ടോ മൊത്തം അതിന്റെ പ്രക്രിയ പഠിച്ച എങ്ങത്തത്തിൽ നിന്ന് അച്ചു വരും എങ്ങനെയാണ് അതും പഠിക്കാം ഗ്രഹിക്കും പഠിച്ചതാണ് വന്ധ്യഗ്രഹിക്കും പശ്ചാത്തലം നൊടിഞ്ഞച്ച വന്നു കഴിഞ്ഞാൽ യങ്ങന്ധത്തിന് ദിത്വം വരും ഏതാണ് സൂത്രം സന്നംഗം ദിത്വം പൂർവ്വത്തിന് അഭ്യാസം ചെയ്തു ഓർക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഈ പുസ്തകം വന്നിട്ട് നോക്കണം എന്തിനാ ഇത് പഠിച്ചത് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് ആവശ്യമാണ് അതിന്റെ ന്യൂനത നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് നിങ്ങൾ എന്നും അവിടെ ഇരിക്കുന്നു ഞാൻ എന്നും ഇവിടെ ഇരിക്കുന്നു ഇതിന് മാറ്റം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങളെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു റിവേഴ്സാകുന്നു ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കും എന്താ നിങ്ങൾ ചിന്തിക്കാറില്ല കുറിച്ച് നിങ്ങളിന്ന് ഇരിക്കുന്ന അതേ സീറ്റിൽ തന്നെ ഇരിക്കും എന്തുകൊണ്ടാണ് ചോദ്യങ്ങളൊക്കെ പറഞ്ഞു സംഭവിച്ചു എന്താ സീറ്റ് മാറാറുണ്ട് ഇവിടെ ഇരിക്കേണ്ടവരാണ് അവിടെ ഇരിക്കേണ്ടവരല്ല നിങ്ങൾ ഇരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ വേറെ ആണെങ്കിൽ നിങ്ങളും ഇവിടെ ഇരിക്കും അതുപോലെ അഭ്യാസം പൂർവാഭ്യാസ അഭ്യാസം വരുന്നു ഫലാതിശേഷ ചില ഫലവസ്ഥ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ അഭ്യാസത്തിൽ നിങ്ങൾക്ക് കിത്ത് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും എല്ലാം നിങ്ങൾ പഠിച്ചാണ് ഏ കിത്ത് വന്നു പദ്യത്തുണ്ടായിരുന്നു അന്ത്യവൈമാവും രൂപം വരുന്നു ചനായി സ പദാന്തം വായിച്ചു അതുകൂടെ കൊടുത്തിട്ടില്ല വാർത്തി കൊണ്ട് അതനുസരിച്ച് പദാന്തവത്താവും പദാന്തമായി കഴിഞ്ഞാൽ നഗാരത്തിന് അനുസാരം നിങ്ങൾ പഠിച്ച സൂത്രം കൊണ്ട് മാത്രം ചോദിക്കും ഏതാണ് സൂത്രം ഏ കേട്ടില്ല അതായത് ഒരാൾ ഒന്ന് പറഞ്ഞു കൺഗ്രാജുലേഷൻ അനുസ്വാരം വരുന്നു പരസവർണം വരുന്നു ഏതാണ് അല്ല പെട്ടെന്ന് പറയും ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ പരസവർണ്ണം അനുസ്വാരത്തിൽ പരസവർണ്ണം പദാന്തസ്യ പേരുകൊണ്ട് അനുസ്വാരസ്യ പരസവർണ്ണ നഷ്ടാന്താന്തസ്യ ഇതൊക്കെ ഓർക്കണം ഇവിടെ ഇത് പോലെ ചഞ്ച അവിടെ എന്ത് ചെയ്യുന്നു അഭ്യാസത്തിന്റെ തരത്തിൽ കഴിയുന്ന ചതിന്റെ അകാരത്തിന് ഉകാർമിക നിങ്ങൾ പഠിച്ചിട്ടില്ല ഉത്പരസ്യ പത്ത അത് പഠിച്ചിട്ടില്ല ചഞ്ചൂരി ആ ചഞ്ചുര ഇത്രയും ഒരു സൂത്രം ഒഴികെ ബാക്കി നിങ്ങൾ പഠിച്ചത് ഒരു സൂത്രം ഒരു വാർത്തയാണ് അതിനാകെ ഒരാൾ ഒരേ ഒരു സൂത്രം പറഞ്ഞു ഒരു സാമാന്യ സൂത്രം ഓരോ ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളതെടുത്ത് വായിച്ചു ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ ആവശ്യം വരുന്നത് കൃത്യമായ അർത്ഥം മനസ്സിലാകുന്നത് ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്നാൽ നിങ്ങളും വ്യാഖ്യാനിക്കും ആരെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രഭാഷണം കിട്ടുകയാണെങ്കിൽ നിങ്ങളും വ്യാഖ്യാനിക്കും പക്ഷെ അതിന്റെ വ്യത്യാസം വരുന്നത് എന്താണ് എന്താ ഇത് മനസ്സിലാക്കാതിരിക്കും വ്യാഖ്യാനിക്കും ആരെങ്കിലും ചെറുപ്പമായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും എഴുതി വെച്ചിട്ട് നമ്മുടെ പിന്നെ നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിൽ തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ ഒരു കേനോപനിഷത്തിന്റെ വിശദമായ ഭാഷ വ്യാഖ്യാനം എഴുതിയെല്ലാം കൊണ്ടുവന്നു അപ്പോ ഉപനിഷത്തിന്റെ ഓരോ വാക്യത്തിനും അന്യം അനുസരിച്ച് അർത്ഥമൊക്കെ എഴുതി അത് വിശദീകരിച്ച് പോയിരിക്കുകയാണ് ഞാൻ ചോദിച്ചു സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടില്ല പിന്നെ ഈ ഓരോ വാക്കുകളുടെ അർത്ഥം എങ്ങനെ എഴുതി അത് ഞാൻ വേറെ വ്യാഖ്യാനങ്ങൾ നോക്കി എഴുതിയ ശരി കുഴപ്പമൊന്നുമില്ല വേറെ വ്യാഖ്യാനങ്ങൾ നോക്കി എഴുതി നിങ്ങളുടെ എന്റെ ആമുഖത്തിൽ എന്താ അത് പറയാത്ത ഞാൻ ഇന്ന വ്യാഖ്യാനത്തെ ആശ്രയിച്ചിട്ടാണ് ഇന്ന വ്യാഖ്യാനം കാരണം നിങ്ങൾ സംസ്കൃതം അറിയിച്ചില്ല നിങ്ങൾ ഇതിന്റെ അന്വേഷണം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചേ പറ്റും അപ്പൊ വേറെ ആളുടെ അറിവ് നിങ്ങൾ എടുത്തൊഴുകി നിങ്ങൾ പറയാത്തടത്തോളം കാലം ഇത് മോഷണമാണ് എന്ന് പറഞ്ഞു ആള് വിളറി വെളുത്ത് ഇനി മേലാൽ അയാൾ വ്യാഖ്യാനം കൊണ്ട് എന്റെ അടുത്ത് വരത്തില്ല എനിക്കൊരു ശത്രു കൂടെ ഉണ്ടായി അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഒരു ശത്രു കൂടുതലായി എന്റെ ശത്രുക്കളുടെ മോഷണമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ കടപ്പാട് കാണിക്കുന്നു മനസ്സിലായി കടപ്പാട് നിങ്ങൾ കാണിക്കാൻ മധ്യസ്ഥനാണ് ഇന്നിടത്ത് നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് എന്ന് പറയുന്നത് അല്ല എന്റെ അനുഭൂതിയിൽ ഉണർന്നു പറഞ്ഞു നിങ്ങൾ പലയിടത്തുനിന്ന് വായിച്ചും പലരുടെ പുസ്തകങ്ങളും വായിച്ചും അതുകൊണ്ടാണ് ഞാൻ എന്തും എന്റെ മനസ്സിൽ ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നത് ആ കടപ്പാട് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അത് മറന്നിട്ടെന്തോ ദിവ്യമായ അറിവെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതുക നിന്റെ സാമർഥ്യമെന്ന് വിചാരിക്കുക അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല നന്ദി കേടാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം ഉണ്ടാവും നമ്മുടെ എഴുതി ശരിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകും അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ മോഷ്ടിക്കും അവിടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല അതിന് വേണ്ടിയിട്ട് അതിനൊക്കെ പഠിക്കണമെന്ന് പക്ഷെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല എന്തിനു വേണ്ടി പഠിക്കണം അതാണ് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയൊക്കെ മനസ്സിലാക്കുക എന്താ നിങ്ങൾക്ക് സത്സംഗം നടത്തിയത് നാട്ടിൽ മുഴുവൻ നടന്ന് ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിക്കണമെന്നാണ് മനസ്സിൽ പക്ഷെ അടിസ്ഥാനപരമായ എന്താ വേണ്ടതെന്നുള്ള അറിയത്തില്ല വായി എന്താണോ വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നാട്ടിലാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അധികമൊന്നും സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവനവനൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നു നമ്മളിൽ എന്തെങ്കിലും സംഭവിക്കുന്നു ഇപ്പൊ ഞാൻ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എന്തിനെന്തെങ്കിലും സംഭവിക്കുന്നു അത് വേണമെങ്കിൽ അപ്പൊ പറയുന്നവന് എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവന് പറയുന്നതിനെ കുറിച്ച് ശരിയായ ബോധം വേണം അതിനൊക്കെ ആവശ്യമാണ് ചിന്താ വിജയചഞ്ചുരം ഇങ്ങനെ ഈ ചിന്താ സമൂഹങ്ങൾ നിരന്തരം ചപലമായിരിക്കും ഈ ചിന്താ സമൂഹങ്ങൾ അതുകൊണ്ടെന്താണ് എന്റെ മനസ്സ് ചഞ്ചലമായ വൃത്തിയിലാണ് അവസ്ഥയിലാണ് ചഞ്ചല വൃത്തി ചഞ്ചലമായ ഒരവസ്ഥയിലാണ് സ്ഥിരതയില്ലാത്ത അവസ്ഥ ചേതന അതുകൊണ്ടെന്താണ് അഞ്ചരി കേസരി ഒരു കാട്ടിലിങ്ങനെ വേട്ടയാടി ഓടി ചാടി നടക്കുന്ന ഒരു സിംഹത്തെക്കുറിച്ചും പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ആ നമ്മള് അതിന് ബോധ്യം വരുന്നത് വരെ പിടിച്ച് കൂട്ടിലിട്ടാൽ അത് അടങ്ങിയിരിക്കത്തില്ല അത് അതിനകത്ത് പരാക്രമം കാണിച്ചുകൊണ്ടേ അത് പുറത്തേക്കാണ് ആ കമ്പിയൊക്കെ കടിച്ചു മുറിക്കാൻ കുറേ കാലം കിടന്നു കഴിയുമ്പോൾ അത് മനസ്സിലാവും എന്താണ് രക്ഷയില്ല പിന്നെ എന്തെങ്കിലും കൊടുക്കുന്ന ഇറച്ചി വിഷം നിന്ന് കിടന്ന് ഉറങ്ങും അതാണ് നമ്മൾ സുഖം കാണുന്നത് ഉറങ്ങുന്ന സുഖങ്ങൾ അത് ദീർഘകാലം കൊണ്ട് ഉറങ്ങാൻ പഠിച്ചാണ് അങ്ങനെ ആയിരുന്നില്ല അതാണ് ദൃഢിബദ്ധനാമി ഒരു സ്ഥലത്ത് അത് ഉറച്ചിരിക്കുന്നില്ല ഈ നമ്മൾ പറഞ്ഞത് ഞാൻ നേരത്തെ വ്യാകരണത്തിന്റെ കാര്യം വ്യാകരണം കോശം എന്നുവെച്ചാൽ ഡിക്ഷണറി ഇതൊക്കെ നമുക്ക് വേണ്ടി വരും അർത്ഥം മനസ്സിലാക്കും പക്ഷേ അതിന് അപ്പുറമായിട്ട് വേറെ കൂടെ വേണം എന്താണ് അത് വേണം അതിനോടൊപ്പം തന്നെ അതിന്റെ ഭാവത്തെ താല്പര്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള എന്താണ് അതിനെന്താ പറയുന്നത് അതിന് സഹൃദയത്വം എന്ന് പറയുന്നത് ആ ഒരു സഹൃദയത്വം കൂടെ താല്പര്യത്തെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നു പോലെ പലയിടത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വ്യാഖ്യാനത്തെ എല്ലായിടത്തും പിന്തുടരുന്നില്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ഉപയോഗമില്ലാത്തതല്ല ഇതെല്ലാം പലയിടത്തും സഹായിക്കുന്നുണ്ട് ധൃതിക്ക് ധൈര്യം എന്നാണ് പറയുന്നത് ഇവിടെ ധൈര്യമല്ലാത്തത് ഇതിന്റെ കോശത്തിന് കൊടുത്തിരിക്കുന്ന ധൈര്യം ഇവിടെ എന്താണ് ഏകത്ര ബദ്ധനാദി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏ എന്താണ് ഇരുപ്പുറയ്ക്കുന്നില്ല മലയാളത്തിൽ കാട്ടിക്കിടക്കുന്ന കടുവായ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഇരുപ്പുറക്കും മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയണം ആ അതാണ് ധൈര്യം അത് ഉറച്ചിരിക്കുന്നില്ല മനസ്സ് രണ്ടും മനസ്സിലാക്കും കൂട്ടിക്കിടക്കുന്ന കടുവയെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കണം അപ്പോഴേ വാക്കിന്റെ താല്പര്യം നമുക്ക് ശരിക്കും വെളിപ്പെടുത്തും ഈ അടുത്ത കാലത്ത് അതും ഒരു സംഭവമാണ് ഒരാൾ എന്നെ എന്റെ അടുത്ത് സംസാരിക്കുന്നു ഭഗവത്ഗീതയുടെ ഒരു വാക്ക് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആളാണ് നമ്മുടെ ഈ ക്ലാസ് കേട്ടിട്ടാണോ ഒന്നെന്ന് എനിക്കറിയില്ല ചിലവ് കേട്ടിട്ടായിരിക്കും ചിലര് മാരീച വേഷം കെട്ടിയാണ് വരുന്നത് അപ്പോൾ വെറുതെ എടുത്തിട്ട് ആ വാക്കിന് എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിച്ചു അപ്പോ പറഞ്ഞു കൊടുക്കുക എന്താണ് ഇദ്ദേഹത്തിന് ഒരർത്ഥമുണ്ട് അർത്ഥം അവിടെ യോജിക്കുന്നുണ്ട് ബ്രഹ്മം കർമ്മോദ്ഭവം വിത്ത് എന്ന് പറയുന്ന അവിടുത്തെ അതൊരു ബ്രഹ്മാവിനെ നമുക്ക് അവിടെ നിങ്ങൾ പറയുന്ന അർത്ഥം അവിടെ യോജിക്കുന്ന അർത്ഥമാണ് ഞാനൊരു സ്വാമിയുടെ ചോദിച്ചു സ്വാമി പറഞ്ഞു അത് ശരിയാണ് വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല അവസാനം ഞാൻ കുറച്ച് പണിപ്പെട്ടാണെങ്കിൽ അയാളെ ബോധ്യപ്പെടുത്തി അങ്ങനെയല്ല എങ്ങനെയാണ് അപ്പോൾ അയാൾ മനസ്സിലായി ശരിയാണ് അതാണ് അപ്പോ നമ്മൾ കേവലം ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഭാവനകളിലൂടെ അർത്ഥത്തെ കണ്ടെത്തുക അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടേതായ ഒരു അർത്ഥത്തെ കണ്ടെത്തുമ്പോൾ വരുന്ന ഒരു സന്തോഷം അതൊന്നുമല്ല അങ്ങനെ അർത്ഥം കണ്ടെത്തുന്നതിന് കാര്യമില്ല പിന്നെ എങ്ങനെ അർത്ഥത്തെ കണ്ടെത്തണം കൂടുതൽ യോജിക്കുന്നത് ഏതോ അങ്ങനെ ഒരാൾ അത് നമ്മളെ ഏതെങ്കിലും ആരുടെയെങ്കിലും പക്ഷത്ത് നിൽക്കുന്നതായിരിക്കും കൂടുതൽ ചോദിക്കുന്നതാണ് അവിടെ എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ എത്തിച്ചേരുന്നത് ശരിയായിരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും നമ്മുടെ ശ്രമം അതിനായിരിക്കും എന്നാലും ധൃതി ഏകത്ര ബന്ധനാദികൊണ്ട് തിരി എന്റെ മനസ്സ് പറയും ഏതുപോലെ കൂട്ടിലിട്ട സിംഹത്തെ പോലെ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എന്തുകൊണ്ടാ മനസ്സിലാവും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അതുകൊണ്ട് മനസ്സിലാവും അതാണ് ചിന്താവിജയ ചഞ്ചലം ചിന്താസമൂഹം കൊണ്ട് ചഞ്ചലമായിരിക്കുന്ന നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതായ ചേതസ് ചഞ്ചലയാവൃത്തിയാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പഞ്ചരേ കേസരിയല്ല കൂട്ടിലൊക്കെ സിംഹത്തെ പോലെ അല്ലെങ്കിൽ കടുവയെ പോലെ ഏകത്ര അധൃതിന ബദ്ധനാദി ഒരിടത്തും മനസ്സിൽ ഉറച്ചിരിക്കുന്നില്ല ഇത്തരം മാനസികമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു യോഗിയും ഒരു സിദ്ധനും ഒരാളും ഈ ലോകത്തിൽ ഉണ്ടാകും ഉണ്ടായിരിക്കില്ല അങ്ങനെ ഉണ്ട ഉള്ള ഒരാളെ കാണും ആര് ആരാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം ഏ അല്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയണം മറ്റേത് ശരി അതെനിക്ക് അറിയാം ഇപ്പോ അവര് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലെത്തിച്ചേരണം എന്നാണ് നിങ്ങൾ ഇതിന് സമാധി പോയാലോ അടുത്ത ചോദ്യം സമാധി പോയാൽ ഓക്കെയായിരുന്നു പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണ് വീണ്ടും തിരിച്ചു വരുമ്പോ യോഗിയും പരാതി പറയുന്നു അതാണ് ദുഃഖമേവ സർവം വിവേകിന നമ്മൾ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നു അതാണ് തിരിച്ചു വരുമ്പോൾ വീണ്ടും പരാതി പറയും ഇതിന് ഒരേ ഒരു വഴിയുള്ളൂ എന്താണ് പക്ഷെ അത് നല്ലതല്ല അങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കരുതാം പക്ഷെ പരിഹാരമാണ് പക്ഷെ ഇവിടെ രാമനെ വസിഷ്ഠം പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം അതൊന്നുമല്ല നിങ്ങൾ ഈ വൈരാഗ്യത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പോകുന്നത് നിങ്ങൾക്ക് അതുപോലെ ഇവിടെ തന്നെ ഇരിക്കണം ശരി ഇവിടെ ആഗ്രഹം പോലെ നടക്കും മനോമോഹരധാരൂപം ശരീര ശ്രമതാസുഖം ഹരത്തി അപഹൃത ഉദ്വേഗം ഉദ്വേഗം ഹംസക്ഷീര വിവാംഭസ ഇപ്പൊ ഇവിടെ രാമൻ എത്തേണ്ട സ്ഥലത്തെത്തിയിരിക്കുന്നു ഇതുവരെ പറഞ്ഞിരുന്നു നമുക്ക് രാമനെ ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല ചെറിയ അടയാളങ്ങളൊക്കെ കിട്ടിയെങ്കിൽ ഇവിടെ രാമൻ പറയുന്നു എന്താണ് രാമന്റെ അജണ്ട മനോമോഹരഥാര മനസ്സെന്ന് പറയുന്നത് എന്താണ് മോഹമാകുന്ന രഥത്തിൽ ആരൂഢനായി കയറിയിരുന്നിട്ട് മോഹം എന്ന് പറഞ്ഞാൽ എന്താണ് വിഭ്രാന്തി പല തരത്തിലുള്ള വിഭ്രാന്തികൾ എന്നുവെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമുക്കാൽ വിഭ്രാന്തികളാണ് നിങ്ങൾ ഭൗതികമായി ജീവിക്കുന്നിടത്തും വിഭ്രാന്തികളാണ് വിഭ്രാന്തിയാകുന്ന രഥത്തിലാണ് മനസ്സിലിരിക്കുന്നത് അവിടെ നിന്ന് നേരെ അതൊക്കെ വിട്ട് ആത്മീയതയിലേക്ക് തിരിയുന്നതും വിഭ്രാന്തിയിൽ ഗുരുവിനെ കാണാൻ പോകുന്നതും ആശ്രമത്തിൽ സ്ഥിരതാമസമാകുന്നതും എല്ലായിടത്തും മനസ്സോടെ ഇരിക്കുന്നു വിഭ്രാന്തിയാകുന്ന രഥത്തിൽ ആരൂഢമായിരിക്കുന്നു ഗ്രാമം പോയതുകൊണ്ടാണ് ഞാൻ ആശ്രമത്തിന്റെ കാര്യം പറയും എന്തിനാ ഞങ്ങളവരും കുത്തി പറയുകയാണോ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു സ്വാമി പറയുന്ന ആരെങ്കിലും കുത്തി പറയുകയാണോ എന്ന് എടുത്ത് ചോദിച്ചു ഒന്നുമല്ല രാമൻ തീർത്ഥാടനത്തിന് പോയതിനു ശേഷവും രാമൻ തീർത്ഥാടനത്തിന് പോയി ആ ഭാഗം കൂടുതൽ സ്വീകരിച്ചില്ല പല ആശ്രമങ്ങളിലും പോയി അനേക ഋഷിമാരുമായി സത്സംഗം നടത്തി അതവിടെ പറയുന്നുണ്ട് എല്ലാം നടത്തിയതിന് ശേഷവും രാമന്റെ അവസ്ഥ എന്താണ് ഇവിടെ പറയുന്നു മോഹനധാരൂഢം ഞാനീ പറയുന്ന കാര്യങ്ങൾ പരസ്യമായ കാര്യങ്ങളല്ലാതെ എനിക്ക് രഹസ്യമായി യാതൊരു അജണ്ടയില്ല നിങ്ങൾ വെറുതെ എന്നെ സംശയിക്കരുത് സംശയിക്കരുത് സംശയിക്കരുത് ഏ ഏത് രാമൻ പറയുന്നത് ഞാൻ പറയുന്നു ഒന്നാണ് രാമൻ പറയുന്നതായിട്ട് ഞാൻ പറയുന്നു മോഹരഥത്തിന് എന്ന് രാമൻ പറയും അതിന് രണ്ടുകൂടെ ഒന്നാണ് മനസ്സ് എന്തുകൊണ്ട് നിങ്ങളങ്ങനെ സംശയിക്കുന്നു ഒരാൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാലും അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒളിവ് എവിടെയാണ് ഇരിക്കുന്നത് എന്റെ വാക്കുകളിലാണോ അതോ അതോ നിങ്ങളുടെ മനസ്സിലാണ് ഇതെന്താ ഒളിക്കാൻ നമ്മൾ പലതും ഒളിക്കുന്ന എന്തെന്നറിയാം എന്തുകൊണ്ടാണ് എന്താ നമ്മൾ പലതും ഒളിക്കുന്നത് നമ്മുടെ മനസ്സ് ഒളിക്കുന്നു പേടിച്ചിട്ട് കറക്റ്റ് അപ്പൊ ഒളിച്ചവർക്ക് അറിയാം ഭയം കൊണ്ടാണ് നമ്മൾ പലതും ഒളിക്കുന്നത് പേടിക്കാത്തവൻ ആരെ മുമ്പിൽ എന്ത് ഒളിക്കണം ഭയമില്ലാത്തവനെ ആരും മുമ്പിൽ ഒന്നും ഒളിക്കേണ്ട കാര്യമില്ല തുറന്നു തന്നെ പറയും ഒളിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഭയം ആദ്യം മനസ്സിൽ ഭയം കളയും ഒരു തരത്തിലുള്ള ഭയവും മനസ്സിൽ പാടും ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒളിക്കേണ്ടി അതാണ് ആദ്യം മനസ്സിൽ നിന്ന് കളയുന്നത് നിർഭയനായി അപ്പം മനസ്സ് തെളിയട്ടും ഇത് ഓടിക്കേണ്ടി വരും പണ്ട് പറയുന്നു മനോമോഹനധാരൂപം ശരീര സമ്മതകാസൃഷ്ടം ഇവിടെയും ആ ലബ്ലോബിൽ പഞ്ചമിയാണ് അല്ല ശരീരത്തിന് സമതാസുഖമെന്ന് ശരീരം എന്ന് പറയുന്നത് എന്താ പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം രാമന് പ്രത്യേക ശരീരമാണെന്ന് പറഞ്ഞാലും ശരി അത് ഭൗതികം തന്നെയാണ് പക്ഷെ ശരീരമാനുഷ്യം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സ് എന്ത് ചെയ്യുന്നു മോഹരഥത്തിൽ സഞ്ചരിക്കുകയാണ് എന്നുവെച്ചാൽ അത് പറയുന്നത് എന്താണ് എന്നിൽ ശരീരം എന്ന് താൻ താനെന്ന് പറയുന്ന വ്യക്തി ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഞാൻ ഞാനെന്ന് പറയുന്നത് അല്ല ശരീരത്തെ ഉദ്ദേശിച്ചത് ശരീരം മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഒന്നില്ല ഞാൻ രൂപ ഇതെല്ലാം കൂടി ചേർന്നതാണ് പക്ഷെ മനസ്സെവിടെ പ്രവർത്തിക്കുന്നു ഈ ശരീരത്തിൽ മനസ്സ് ശരീരത്തിന് ബാധിക്കുന്നത് ആധുനിക സയൻസ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള മനസ്സിന്റെ രണ്ട് കാര്യം സപ്രഷന് റിപ്രഷൻ രണ്ടും ഇത് രണ്ടും ശാരീരികമായ ആരോഗ്യത്തെ വളരെ സ്വാധീനിക്കുന്നു ഹൈ ബ്ലഡ് പ്രഷർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനമായ കാര്യം മനസ്സാണ് ഒരു കാരണം അതുകൊണ്ട് പല അസുഖങ്ങളും ക്യാൻസറിന് ഒരു കാരണമായി എന്ന് പറയും അപ്പൊ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് മനസ്സ് ഈ വിക്രിയകളെല്ലാം കാണിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു സമത സമതാസുഖം ഭരതി ആ സമതാസുഖത്തെ അപഹരിച്ചു കളയും എങ്ങനെ അപഹത ഉദ്വേഗം യാതൊരു ഭയവും ഉണ്ടാകും യാതൊരു ഭയാശങ്കകളും കൂടാതെ ഈ ഇവിടെ ഭയത്തെ എന്തിനു പറഞ്ഞു അല്പസഹൃദയത്തോണ്ടെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ട് പറഞ്ഞു ഭയത്തെ ഭയം കൂടാതെ എന്തെങ്കിലും പറഞ്ഞു അല്പം ചിന്തിക്കാൻ മനസ്സിലാവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും അല്ല അതിലും സിമ്പിളാണ് നിങ്ങൾക്കെല്ലാം ഉള്ളതാണ് നമുക്കെല്ലാം ഉള്ളതാണ് നിങ്ങൾ മാത്രമല്ല അപഹരതി മോഷ്ടിക്കുന്നവൻ എപ്പോഴും ഭയമാണ് ഉണ്ടോ ഇല്ല മോഷ്ടിക്കുന്നവന് ഏത് സമയം ഭയമുണ്ടാകുമോ ഉണ്ടാകും ഭയമില്ലാതെ മോഷ്ടിക്കും കാരണം പിടിക്കപ്പെടുമോ മോഷ്ടിക്കുന്ന സമയത്ത് ഒരു തന്റെ ഇടമൊക്കെ വരും എന്നാലും രാത്രി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പോയി കുത്തി തുറക്കാൻ പറ്റും പക്ഷേ എന്താണ് അവന്റെ ഉള്ളിൽ എപ്പോഴും ഭയം ഭയവും അവന് ഭയമുക്തനായി ജീവിക്കാൻ പറ്റില്ല ആ അപഹരിക്കുന്നു എന്ന് വെച്ചാൽ മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ ഏ ആ ഭയമില്ലാതെ അതാ ഞാൻ ചോദിച്ചത് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ ഭയമില്ലാതെ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ കള്ളൻ മോഷ്ടിക്കുമ്പോൾ അവനൊന്ന് വരും ഭയമുണ്ടാവും ഇവിടെ അങ്ങനെയല്ല എന്റെ മനസ്സ് എന്താണ് ഈ മോഹരഥത്തിൽ കയറി സഞ്ചരിച്ചുകൊണ്ട് മോഷണം നടത്തുന്ന ഒരു ഭയവുമില്ല എന്താ മോഷ്ടിക്കുന്നത് സമതാസത്വം ഈ സമതാസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സമതാസുഖം മനസ്സിന്റെ സമത കൊണ്ട് ഒരു ഒരുവന് കിട്ടുന്ന സുഖം അതാണ് സമദാസ് മനസ്സിന്റെ ആ സുഖത്തെ കുറിച്ച് പറയാം സമദാസ് മനസ്സിന്റെ സമത്വം കൊണ്ട് ഈ സമത്വം എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിന്റെ നേരെ വിപരീതം ഇതുവരെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചഞ്ചലത മനസ്സിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ചഞ്ചുലം ചഞ്ചലം ഇങ്ങനെയൊക്കെ പറയുന്ന മനസ്സിന്റെ ഈ ചപലമായ ഓട്ടം അതിന് ഒരു ശമനം വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ശമം ദമം എന്നൊക്കെ പഠിക്കുന്നത് മനസ്സൊന്ന് ശമിച്ചു കഴിഞ്ഞാൽ ശാന്തമായ കിട്ടുന്ന ഒരു സുഖമുണ്ട് മനുഷ്യൻ അപ്പോ നമ്മള് നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ മനസ്സിന്റെ ആകുലതകൾ ഉത്കണ്ഠകൾ ഭയം മറ്റാശങ്കകൾ എല്ലാം ഇല്ലാതാകും മനസ്സവിടെ മുഴുകി അത് മനസ്സൊരു വിഷയത്തിൽ മുഴുകുന്നതുകൊണ്ടാണ് അപ്പോൾ മനസ്സിന്റെ സമതാശ്രമം എന്ന് പറയുന്ന അതല്ല ഇതാണ് സാധാരണ മനുഷ്യന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരു നിങ്ങളൊരു പ്രഗത്ഭനായി അയാൾ അയാളുടെ ഇഷ്ട വിഷയത്തിൽ അയാളുടെ മനസ്സ് മുഴുകുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നുള്ള അവസരം നഷ്ടപ്പെടുമ്പോൾ മനസ്സിനങ്ങനെ ഇരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനസ്സിന് എന്താ ചെയ്യുന്നത് മോഹരഥാലിക്കുന്നു മനസ്സ് വിഭ്രാന്തി എടുക്കുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒരു കഴിവാണ് ആ വ്യക്തിയുടെ ആ വിഷയത്തിൽ അയാൾക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനും എല്ലാം മറന്നിരിക്കാനും കഴിയും പക്ഷെ അവിടെ നിന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് പെട്ടെന്ന് വിഭ്രമത്തിലേക്ക് മോഹരഥത്തിൽ ആരൂഢമാകും അത് മനസ്സിന്റെ കേവലമായ ഏകാഗ്രത കൊണ്ട് പറ്റത്തില്ല അത് മനസ്സിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് സമത എന്ന് പറയും ശാന്തമായിരിക്കുക എന്ന് പറയും അത് വിഷാദമായിട്ടും തെറ്റിദ്ധരിക്കാൻ പാടില്ല വിഷാദം എന്ന് പറയുമ്പോൾ മൂഡ് ഓഫായി വിഷാദം എന്ന് പറയുമ്പോൾ നോക്കുകൊണ്ട് ശാന്തി അനുഭവിക്കാൻ പറ്റും സമാധാനം അനുഭവിക്കാൻ പറ്റും രാമന്റെ അജണ്ട എന്താണ് സമതാസം മനസ്സിന്റെ സ്വയം മനസ്സിൽ ശാന്തമായി എങ്ങനെ പറ്റും അതിന്റെ ഉപായം എന്തായാലും അതിനെ പറയും ഇവിടെ പറയുന്ന ആത്മീയമായ ഉപായം കൊണ്ട് മനസ്സ് ശാന്തമായി അതെന്താണെന്ന് വസിഷ്ഠന് രാമന് പറഞ്ഞു കൊടുക്കും പക്ഷെ രാമൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ആശുപത്രി പോയിട്ട് തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും എന്റെ മനസ്സിന് സമതാസുഖം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആശ്രമത്തെ ഉദാഹരണമായിട്ട് നല്ല അതിനകത്ത് വേറെ ഒരു രഹസ്യ പരിപാടികളുണ്ട് രാമനെത്ര ഋഷിമാരുമായിട്ട് സത്സംഗം നടത്തി മനസ്സിന് സമതാസുഖം ഉണ്ടായി മറിച്ചെന്ത് ചെയ്യുന്നു മനസ്സ് തന്നെ അതിനെ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് രാമന്റെ ഭാഷയിൽ പറയുകയാണ് എന്തുകൊണ്ട് വിഭ്രമം കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ എവിടെയൊക്കെ ഇവിടെ എത്തിച്ചെന്താണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെയോ എന്ന് പറഞ്ഞാൽ പോരാ പിന്നെയോ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയുന്നു മോഹരഥാരൂഢമായ മനസ്സ് നമ്മുടെ മനസ്സ് മാറിയിട്ടില്ല എന്നുകൂടെ പറയുന്നു ഇനി ഇവിടെ എത്തിയാലും ഇവിടെ എത്തിയില്ലെങ്കിലും വേറൊരിടത്താണ് എത്തിപ്പെട്ടാലും എവിടെ ആയാലും ശരി മനസ്സെന്ന് പറയുന്നത് എന്താണ് മോഹരഥാരൂഢമായിരിക്കുന്നിടത്തോളം കാലം സമതാസുഖം അനുഭവിക്കാൻ പറ്റത്തില്ല മനസ്സിലാ ശാന്തി അനുഭവിക്കാൻ പറ്റത്തില്ല മനസ്സിലാ ശാന്തി അനുഭവിച്ചവന്റെ എന്താണ് അവന് എന്ത് ചെയ്യാൻ പറ്റും ശാന്തമായിരിക്കാൻ പറ്റും അത് വെറുതെ ഇരിക്കലല്ല വെറുതെ ഇരിക്കൽ എന്തുകൊണ്ട് സംഭവിക്കാം വിഷാദം കൊണ്ട് സംഭവിക്കാം ഒരാൾ വെറുതെ ഇരിക്കും വിഷാദം കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ശാന്തനായിരിക്കുക എന്ന് പറയുന്ന ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദ്യമായി പറയാം എന്തെങ്കിലും വേണമെങ്കിൽ അതിലായിരിക്കും വേറെ ഈ സമ്പാദിച്ചു കൊടുക്കുന്നൊന്നുമല്ല കാരണം സമ്പാദ്യം എന്ന് പറയുന്ന ഭൗതികത്തിന് സാധിക്കുന്ന കാര്യമാണ് അതിനെന്തിന് ആത്മീയത അതിനുവേണ്ടി ഒരു ആത്മീയതയുടെ ആവശ്യമില്ല ഉണ്ടാകും ഉണ്ടാകും നേരിട്ട് ഉത്തരം പറയുക പേടിക്കാതെ സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു ആത്മീയതയുടെ ആവശ്യമില്ല ആത്മീയത എന്ന് പറയുന്നത് യാതൊരു സംശയം വേണ്ട ഈ പറയുന്ന സമതാസുഖത്തിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമായ ഏർപ്പാടാണ് വെറുതെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു ഈ മോഹ ഉൾപ്പെട്ടിരിക്കുന്ന മനസ്സ് അതിനെ നിരന്തരം അപഹരിച്ചുകൊണ്ടേയിരിക്കും എന്നർത്ഥം എന്നുവെച്ചാൽ ഈ അപഹരിക്കുന്നു പറയുന്ന കാര്യമില്ല മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് രാമൻ അറിയാം ശാന്തമായ ഒരവസ്ഥ ഉണ്ടെന്ന് അപ്പോ നമ്മള് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സമ്പത്തുണ്ടെങ്കിലേ നമ്മുടെ സമ്പത്തിന് ഒരാൾ മോഷ്ടിക്കണം ഇല്ലാത്തവനെ ആരും മോഷ്ടിക്കണം രാമനറിയാം സമതാ സുഖം എന്ന് പറയുന്ന ഒരു വലിയ സമ്പത്ത് മനസ്സിൽ ഇരിപ്പുണ്ട് പക്ഷെ അത് മോഷ്ടിക്കപ്പെടുന്നു മനസ്സിൽ തന്നെ സമതാസുഖം മനസ്സ് തന്നെയാണ് സമ്പത്ത് മോഷ്ടിക്കുന്ന കള്ളനും ആര് തന്നെ മനസ്സില്ല പുറത്തുനിന്നാലും തന്നെ മോഷ്ടിക്കുന്നിടത്ത് അതിന് ഭയമില്ല ഒന്നാം തരം കള്ളനാണ് അപ്പൊ നിർഭയനായി ശാന്തനായിരിക്കാൻ അവന് കഴിയുന്നില്ല കഴിഞ്ഞാൽ ഓക്കെ ആത്മീയതയിൽ വന്ന ആർക്കും ശാന്തിയില്ല എനിക്ക് ശാന്തി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നു അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കും പറയാത്ത അർത്ഥങ്ങൾ പൊതുവെയുള്ള അവസ്ഥ ഞാൻ പറയുകയാണ് ഒരാൾ പറയുകയാണ് ഞാൻ ശാന്തനായിരിക്കുന്നു ഒരാൾ സ്വയം അങ്ങനെ ശാന്തനായിരിക്കുന്നു എന്നുള്ള അയാളുടെ അനുഭവമാണെങ്കിൽ ഓക്കെ ഇവിടെ ഒന്നര വ്യത്യാസമുണ്ട് അപ്പൊ അയാളുടെ മനസ്സിൽ എന്താണ് ഈ മോഷ്ടിക്കുന്ന കള്ളനില്ല ഇവിടെ പറയുന്ന മോഹനത്തിൽ മനസ്സ് നല്ലത് തന്നെ അപ്പോ ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ടെന്ന് ആ വ്യക്തി ഒരു വ്യക്തി ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാഥമികം എന്ന് പറയുന്ന അടിവരയിട്ട് മനസ്സിലാക്കും അങ്ങനെ പിന്നെ അവന് പല കാര്യങ്ങളും ചിലപ്പോൾ നേടാൻ കാണുമായിരിക്കും അതൊക്കെ പിന്നീട് വരുന്നത് അതാണ് യോഗിയും പറയുന്നത് അത് തന്നെയാണ് ആദ്യം അവന്റെ മാനസികമായ ശാന്തി അത് നേടുക എന്നുള്ളതാണ് സമ്പാദ്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത് കാരണം അതിനുവേണ്ടി ആത്മീയതയുടെ ആവശ്യം ഒരു ആത്മീയതയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇവിടെ നേടാൻ പറ്റും യാതൊരു സംശയമില്ല അതിനുള്ള സാമർഥ്യം ഉണ്ടായാൽ പക്ഷെ ശാന്തമായിരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സാമർഥ്യം വേണം ആ സാമർഥ്യം എന്ന് പറയുന്നത് നേടുന്ന എന്തോ അതിന്റെ പേരാണ് ആത്മീയത അവിടെ പിന്നെ ഈ വേഷം കെട്ടലിനൊന്നും വലിയ പ്രസക്തിയൊന്നും നമ്മുടെ വേഷധാരണത്തിനൊന്നും വലിയ കാര്യം അതാണ് ഞാൻ പറഞ്ഞ സന്യാസത്തിലേക്ക് അത് പോയതാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ശരിയാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നേരെ പറഞ്ഞു എന്തുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അത് തന്നെ കാരണം വേറെ ഒരു കാരണമൊന്നുമില്ല അതാണ് അതിന്റെ പ്രശ്നം പക്ഷെ നിങ്ങളുടെ ഇഷ്ടം അതാണ് അവിടെ ഇരിക്കുന്ന പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് വന്നിരിക്കാൻ നീ താല്പര്യം അതിനൊരു നല്ല ഉദാഹരണം പറയുന്നു ഹംസ ക്ഷീരവിവാംസഹ ഈ ഹംസം ഒരു കഥയാണ് അങ്ങനെ ഒരു പക്ഷിയുണ്ടെന്ന് ഞാൻ ഒരിക്കൽ വായിച്ച് വായിക്കുകയും ചെയ്തു അമേരിക്കയിലെ ഒരു പക്ഷിയുണ്ട് ഇവർ ഒരു കഥയല്ല എത്രമാത്രം വാസ്തവമാണെങ്കിൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി എന്തായാലും ഭാരതത്തിലില്ല അങ്ങനെ ഒരു സാധനം പാലും മണ്ണവും കലർത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പാല് പാലിനെ വേർതിരിച്ചത് കുടിക്കും വെള്ളം അധികം കിടക്കും ഈ താറാവിനങ്ങനെ ശേഷം താറാവിന്റെ അകത്തൊരു ചീർപ്പുണ്ട് ഒരു ഒരു സാധനം അതിൽ നിന്നത് അഴുക്കരി എല്ലാം വേർതിരിക്കും അതിനാവശ്യം ഇവിടെ എടുക്കും ഒരു പക്ഷേ അത് വെച്ചാൽ അഴുക്കായിരിക്കും ഹംസത്തിലേക്ക് പോയി അപ്പൊ അത് അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവാണ് ഇങ്ങനെ ഇത് വേർതിരിക്കും അതൊരു നല്ല കാര്യത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപഹൃത ഉദ്യോഗം ഭയം കൂടാതെ അത് ചെയ്യും എന്നാണ് അതിന് മുമ്പിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നിർഭയമായി അത് ചെയ്യും ആ ഒരു ഭാഗത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുക്കുന്നത് അത് അല്ല ഒരു മോശമായ അർത്ഥത്തിലല്ല അപ്പൊ ഈ കള്ളൻ എന്ത് ചെയ്യുന്നു നിർഭയമായി സമ്മതാസുഖത്തെ അവതരിക്കുന്നു ഹംസം എന്ത് ചെയ്യുന്നു യാതൊരു ആശങ്കയും കൂടാതെ ക്ഷീരത്തെ അത് ആഹരിക്കുന്നു വെള്ളം എങ്ങനെ ആ അതൊക്കെ സാധനം പറയുന്നതാണ് ശരിയാണ് വിവേകത്തിനൊക്കെ സാധാരണ ഉദാഹരണമാണ് ഇവിടെ ആ രീതിയിലല്ല പറയുന്നത് ഇവിടെ പറയുന്നത് എങ്ങനെയാണോ ഈ മനസ്സാകുന്ന ചോരൻ നിർഭയനായി അപകൃത ഉദ്യോഗം ഭയമില്ലാതെ മോഷണം നടത്തിക്കൊണ്ടേയിരിക്കും സമദാസമ അതുപോലെ ഹംസത്തിന്റെ സവിശേഷതയാണ് അതിന് ആരും ഭയക്കേണ്ട കാര്യമില്ല അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സാധാരണ പക്ഷികൾ അതിന്റെ ഇര തേടുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ പ്രാവിനെ നോക്കിയറിയാലും ഭയന്ന് ഭയന്നു ഓരോ അരിമണി എടുക്കുമ്പോഴും അത് ഭയക്കും മാരകൻ തന്നെ പിടിക്കുന്നു അങ്ങനെ ഹംസം എന്ന് പറയുന്നത് ദേവലോകത്തിൽ പക്ഷി എന്ന് പറയുന്നത് അത് ദേവന്മാരുടെ പ്രൊട്ടക്ഷനിലാണ് അതിനാരും ഭയക്കേണ്ട കാര്യമില്ല അവനെ ഉപദ്രവിക്കുന്ന ആരുമില്ല അതുകൊണ്ട് അത് നിർഭയരായ ശീലമാണ് മറ്റു പക്ഷികളെ പോലെ അല്ല അതുകൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത് നിർഭയമായിട്ട് എന്ത് ചെയ്യുന്നു അത് പാലിന് വേർതിരിക്കുന്നു അതുപോലെ മഹത്വമുള്ളതാണ് ഈ സമതാസുഖം ആർക്ക് രാമന് പ്രിയപ്പെട്ടതാണ് രാമന് പ്രിയപ്പെട്ടതായ ആ സമതാസുഖത്തെ എന്ത് ചെയ്യുന്നു അപഹരിച്ചുകൊണ്ട് പോകുന്നു മനസ്സ് അതുകൊണ്ട് അതിന് അടിസ്ഥാനപരമായി പറയുന്നത് എന്താണ് മനസ്സിന്റെ വിഭ്രാന്തികളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ നയിച്ചുകൊണ്ട് പോകുന്നത് വിഭ്രാന്തികളാകുമ്പോഴാണ് അവൻ ആത്മീയതയിലേക്ക് തിരിയുന്നത് ഒരു മനുഷ്യനെ അവന്റെ ഭൗതികമായ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന അവന്റെ മനസ്സിന്റെ ശരിയായ പ്രവണതകളായിരിക്കും അതിന് സംശയവും അയാൾ ഏത് മണ്ഡലത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ മണ്ഡലത്തിൽ അയാൾ വിജയിക്കുന്നതിന് കാരണം എന്താണ് മനസ്സിന്റെ ശേഷിയാണ് അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ വൈരാഗ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ മനുഷ്യനോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയും മനുഷ്യന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ ഇത്രയൊക്കെ മുന്നേറിയത് അവൻ വൈരാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന അവന് ചെയ്യാൻ പറ്റും മനുഷ്യന് പുരോഗമിക്കാൻ പറ്റും മനുഷ്യന് ഒരുപാട് പുരോഗതി ഉണ്ടായിരുന്നു അതൊക്കെ അവൻ വിരക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ അതിനെ കുറിച്ച് തന്നെ പറയുന്നു അതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ശേഷി തന്നെയാണ് പക്ഷെ അങ്ങനെ അവൻ അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ട് സമൂഹത്തിൽ പ്രഗത്ഭരായ വ്യക്തികൾ ആശ്രമത്തിൽ വരുന്നു എന്നുള്ള ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നിങ്ങൾ സംശയിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല എന്തുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിന് ശരിയായ രീതി ഉപയോഗം പഠി ഉപയോഗിക്കാൻ പഠിച്ചവരാണ് അതുകൊണ്ട് അവർ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും നേടിയവരാണ് പക്ഷേ എവിടെയാ വരുന്നത് എന്താണ് അവർക്ക് ആത്മീയമായ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുവെന്ന് അവർക്ക് മനസ്സിലാകും അതിനാണ് ഇവിടെ പറയുന്നത് സമുദാസം ഈ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ് ആ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആന്തരികമായ ഒരു അസ്വസ്ഥതയാണ് സമുദാസുഖത്തിന്റെ നഷ്ടപ്പെടലെന്ന് പറയുന്നത് എല്ലാം നേടിയിട്ടും എന്താണ് ഒന്നും നേടിയില്ലെന്ന് തോന്നുക അല്ലെങ്കിൽ എന്തോ ഇനി നേടാനുണ്ടെന്ന് തോന്നുക നമ്മുടെ സ്വാമിമാരെ പോലെ അവിടെയാണ് പ്രശ്നം അതാണ് പ്രശ്നം അല്ലാതെ അവിടെ മനസ്സ് ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒന്നും നേടാത്തതുകൊണ്ടോ ഒന്നുമല്ല പക്ഷേ നേട്ടത്തിനും ഒരു നഷ്ടബോധം അവരുടെ ഉള്ളിലുണ്ട് അത് എന്താണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മോഹരഥാരൂഢമായിരിക്കുന്ന മനസ്സിനെ അവരെ തിരിച്ചറിയാൻ പറ്റും ഏത് കള്ളനാണ് തന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അപ്പോഴാണ് അവർ ആത്മീയതയെ ആശ്രയിക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആവശ്യമാണ് അത് എങ്ങനെ എന്നുള്ളതാണ് അതിനുള്ള ഒരു ഉപായമായിട്ട് മനുഷ്യൻ ആശ്രമത്തിൽ പോകും ഒരു ഉപായം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ബുദ്ധിയുടെ മനസ്സിന്റെ അതിന്റെ ശേഷികളുടെ രണ്ട് വശമാണ് ഒരു വശത്തവൻ ശോഭിക്കുന്നു മറുവശത്തവൻ പതറുന്നത് പതറുന്ന ഭാഗത്താണ് ആത്മീയതയുടെ ആവശ്യം അതിനെക്കുറിച്ചാണ് ഇവിടെ രാമൻ പറയുന്നത് ഈ സമതാസുഖം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവിടെ അപ്പോൾ അത് എങ്ങനെ നേടിയെടുക്കാം ഇത് നേടിക്കഴിഞ്ഞു പക്ഷെ ആ നേട്ടത്തിനിടയിൽ ഒന്ന് നഷ്ടപ്പെട്ടു ഇനി അതെങ്ങനെ നേടിയെടുക്കാമെന്ന് അവിടെയാണ് അതിനൊരു തിരിവുണ്ടാവുന്നത് നമ്മൾ പലരും തിരിയില്ലാതെ മറ്റൊരാളെ കുറിച്ച് പറയുന്ന നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി നമ്മളാരും തിരിയുന്ന അങ്ങനെയാണ് ഇത് ഒരു തിരിവ് ശരിയായിട്ടുള്ള തിരിവ് ഇനി മറ്റൊരു തിരിവുണ്ട് മനുഷ്യരെല്ലാം ആത്മീയത്തിലേക്ക് തിരിയുന്ന ഇങ്ങനെയാണ് എന്ന് ഇതിനർത്ഥമില്ല ഇതതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇനി മറ്റൊരു ഭാഗമുണ്ട് എന്താണ് അങ്ങനെ അല്ലല്ല അതൊന്നും അല്ല സമയം പോയി എന്നാൽ പിന്നെ കാണാം